എല്ലാവർക്കും എന്റെ പ്രണം ഒൻപതും ഈ പ്രപഞ്ചത്തിന്റെ സത്യം ബോധം അറിവ് എന്ന ഒരൊറ്റ വാക്കിൽ ഒതുങ്ങുന്നു അറിവ് എന്ന പദം നിരന്തരം ഓർമ്മിക്കാമെങ്കിൽ തീർന്നു പ്രപഞ്ചത്തിന്റെ എല്ലാ ഉള്ളുകള്ളികളും അതിനകത്ത് അന്തർഭവിക്കും എന്തുകൊണ്ട് അറിവില്ലേ പ്രപഞ്ചമില്ല ഈ അറിവ് അഥവാ ബോധം ഞാന് അറിവെന്ന് പറയുമ്പോൾ ബോധം എന്ന് കൂടെ പറയുന്നത് മലയാളത്തിലെ ആവുന്ന പദം സാധാരണ ഈ ബ്രഹ്മം ആത്മാവ് ബോധം എന്ന അർത്ഥത്തിൽ പെട്ടെന്ന് അധികമായും ധരിക്കാറില്ല അറിവ് കേട്ടാൽ അച്ഛനെക്കുറിച്ചുള്ള അറിവ് സൂര്യനെ കുറിച്ചുള്ള അറിവ് എന്നൊക്കെ മാത്രമേ നമ്മൾ അധികവും ധരിക്കാറുള്ളൂ പക്ഷെ അത് ഗുരുദേവൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബ്രഹ്മം ആത്മാവ് ഈശ്വരൻ എന്ന അർത്ഥത്തിലാണ് അതെപ്പോഴും ഓർമ്മിക്കുക ഈ അറിവ് എവിടെ നിൽക്കുന്നു അറിവ് ആകാശത്തിൽ നിൽക്കുന്നു എന്ന് പറയാൻ പറ്റില്ല ബോധം അറിഞ്ഞാലേ ആകാശമുള്ളൂ ആകാശത്തിന് മുൻപ് തന്നെ ബോധം ഉണ്ടായി പറ്റും ഒരു പറയുന്നു അറിവിന് ഇടം ഒന്നുണ്ട് അറിവിന് നിൽക്കാൻ ഒരിടമുണ്ട് ഏതാണ് ആ ഇടം അസ്ഥി അസ്ഥി എന്ന് സകലോപരി നിൽപ്പത്ത് എന്ന ഗുരുദേവൻ തന്നെ മറ്റൊരിടത്ത് വ്യക്തമാക്കിയിട്ടുണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് എന്ന അനുഭവമാണ് ബോധം നിൽക്കുന്ന ഇടം ഉണ്ട് അത് ആകാശത്തിലാണോ സ്പേസിലാണോ ഒരിക്കലും ആകാൻ സാധ്യമല്ലോ ബോധം ഉണ്ടെന്ന് അറിഞ്ഞാലേ അവകാശമുള്ളൂ ബോധം ഉണ്ടെന്നറിയാനില്ലെങ്കിൽ ആകാശമില്ല അപ്പോ ആകാശമുള്ളതാവുന്നതിന് മുൻപ് ബോധം വേണം അപ്പോ ബോധത്തിന് എങ്ങനെ ആകാശത്തിൽ നിൽക്കാൻ കഴിയും എന്തിനു നിൽക്കണം അന്വേഷിക്കുന്നയാൾ അതൊന്നും ചിന്തിക്കാൻ പോകണ്ട ഉണ്ട് എന്ന അനുഭവം അതാണ് ബോധം നിൽക്കുന്ന ഇടം അതില്ലെങ്കിൽ ഒന്നുമില്ല അങ്ങനെ അറിവിന്ന ഇടമുണ്ട് സംശയമുണ്ടെങ്കിൽ അവരവന്റെ ഉള്ളിൽ ഞാനുണ്ട് ഞാനുണ്ട് എന്നനുഭവിക്കുന്നു അനുഭവിക്കുന്നു ഇതിവിടെ ഇത് ശരീരത്തിനുള്ളിൽ ഉള്ള സ്പേസ് ആകാശത്തിലല്ലേ അല്ല ആകാശത്തെ കുറിച്ചൊന്നും ചിന്തിക്കാതെ തന്നെ ഞാനുണ്ട് എന്നെല്ലാരും അനുഭവിക്കുന്നു ആരെങ്കിലും ആകാശത്ത് ചിന്തിച്ചിട്ടാണോ ഞാനുണ്ട് എന്ന് അനുഭവിക്കുന്നത് അവ അറിവിനും ഇടവുണ്ട് അറിവിനെ ബോധത്തിന് ഇടമുണ്ട് നിൽക്കാൻ ഇടമുണ്ട് എല്ലാവരും ഉണ്ട് എന്ന അനുഭവം അതിൽ കവിഞ്ഞ് എന്ത് ഇടം വേണം നിലയുറച്ച് അറിയപ്പെടുന്നതിനോ അറിയപ്പെടുന്നതിന് ഈ അറിവാണ് നിൽക്കാനിടം ഈ അറിവില്ലെങ്കിൽ ആകാശം ഉൾപ്പെടെയുള്ള അറിയപ്പെടുന്നതിൽ ആകാശം ഉൾപ്പെടെ അറിയപ്പെടുന്ന വസ്തുക്കളാണ് പദാർത്ഥങ്ങളാണ് ഈ ആകാശം ഉൾപ്പെടെ ഇങ്ങോട്ടുള്ള എല്ലാത്തിലും നിൽക്കാൻ ഇടമരുളുന്ന ആകാശം ഉൾപ്പെടെയുള്ള കാഴ്ചകൾക്ക് നിൽക്കാൻ സ്ഥലം നൽകുന്ന വസ്തുവാണ് ബോധം ബോധമുണ്ടെന്നറിഞ്ഞാലേ ആകാശമുള്ളൂ ബോധമറിയാൻ വിസമ്മതിച്ചാൽ ആകാശം ഇല്ല ആർക്കു വേണോ പരിശോധിച്ചു നോക്കാം ആകാശം ആകാശം എവിടെ നിൽക്കുന്നു ആ ചോദ്യം ചോദിച്ചാൽ മതിയല്ലോ എല്ലാം ആകാശത്തിൽ നിൽക്കുന്നു ഞാൻ ഈ ചോദ്യം പല സുഹൃത്തുക്കളോടും സ്പേസ് സയന്റിസ്റ്റ് അവരോട് ചോദിച്ചിട്ടുണ്ട് അവര് അങ്ങനെ ഒരു ചോദ്യം തന്നെ ഞാൻ ചോദിക്കുന്നത് വരെ ചിന്തിച്ചിട്ടില്ല ഈ സ്പേസ് അവിടെ നിൽക്കുന്നു കോടി ബ്രഹ്മാണ്ടങ്ങൾ സ്പേസിൽ നിൽക്കുന്നു സമ്മതിച്ചു സ്പേസ് എവിടെ നിൽക്കുന്നു സത്യമൊക്കെ എത്ര സ്പഷ്ടം സ്പേസ് എവിടെ നിൽക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ സത്യം കാരണം മറ്റ് ലോകദൃശ്യങ്ങളെല്ലാം നിർത്തുന്നത് ആകാശം ആ ആകാശം എവിടെ നിൽക്കുന്നു ആകാശം ഉണ്ടെന്ന് അറിയുന്ന ബോധത്തിൽ നിൽക്കുന്നു അത് സാധാരണ ശാസ്ത്രജ്ഞന്മാർക്കൊന്നും പെട്ടെന്ന് ആ ഉത്തരം കിട്ടില്ല വേദാന്തിക്ക് മാത്രമേ കിട്ടൂ ഒരു വലിയ വേദാന്തി വലിയൊരു ഭൗതിക ശാസ്ത്രത്തിന് മനോഹരമായി ഈ തത്വം വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അവർ രണ്ടുപേരുമായി ഒരു യാത്ര പുറപ്പെട്ടു ഒരു വലിയ പർവ്വതപ്രാന്തത്തിലെത്തി അപ്പൊ വേദാന്തി ചോദിച്ചു അവ മുമ്പിൽ എന്ത് കാണുന്നു ഞാൻ മനോഹരമായ ഒരു തടാകം കാണുന്നു ഏതിന്റെ പശ്ചാത്തലത്തിൽ തടാകം കാണുന്നു അതിമനോഹരമായ ഒരു പൂന്തോട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ തടാകം കാണുന്നു ഏതിന്റെ പശ്ചാത്തലത്തിൽ പൂന്തോട്ടം കാണുന്നു അത് ഉയർന്നു നിൽക്കുന്ന പർവ്വതനിരകളുടെ പശ്ചാത്തലത്തിൽ പൂന്തോട്ടം കാണുന്നു അത് ശരി പർവ്വതനിരകൾ ഏതിന്റെ പശ്ചാത്തലത്തിൽ കാണുന്നു അനന്തമായ ആകാശത്തിന്റെ പശ്ചാത്തലത്തിൽ കാണുന്നു പർവ്വതജ്ജ വേദാന്തിയുടെ ചോദ്യം അനന്തമായ ആകാശത്തെ അങ്ങേതിന്റെ പശ്ചാത്തലത്തിൽ കാണുന്നു ശാസ്ത്രജ്ഞൻ പെട്ടെന്ന് ഉത്തരം കിട്ടില്ല അദ്ദേഹം അമ്പിളിന്ന് പോയി ആ ചോദ്യം വലിയൊരു ഫിസിസിസ്റ്റാണ് കൂടെ പോയി അദ്ദേഹത്തിന് പെട്ടെന്ന് ഉത്തരം കിട്ടിയില്ല ആകാശത്തെ ഏതിന്റെ പശ്ചാത്തലത്തിൽ കാണുന്നു ഇതാണ് നിങ്ങൾ അതന്വേഷിച്ചാൽ നിങ്ങൾക്ക് സത്യം തെളിയും ഏതിന്റെ പശ്ചാത്തലത്തിലാണ് ആകാശത്തെ കാണുന്നത് ആകാശമൂലം അനുഭവിക്കുന്ന അങ്ങയുടെ ബോധം ആ ബോധത്തിന്റെ പശ്ചാത്തലത്തിൽ ആകാശത്തെ കാണുന്നു ആ ഉത്തരം കിട്ടിയതോടെ ശാസ്ത്രജ്ഞന് എന്തോ വലിയൊരു സത്യം വെളിപ്പെട്ടതായി അദ്ദേഹം തന്നെ സമ്മതിച്ചു അതാണ് ആകാശം എവിടെ നിൽക്കുന്നു ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് എന്ന അനുഭവത്തിൽ നിൽക്കുന്നു ആർക്കാണ് ആ അനുഭവം ഉണ്ട് ഉണ്ട് ഉണ്ട് ബോധത്തിനാണ് അപ്പോ ബോധത്തിൽ നിൽക്കുന്നു ആകാശം മറ്റെവിടെ നിൽക്കാനാണ് ആകാശം അറിവിൽ ഇടമൊന്നുണ്ട് അതേ അവസരത്തിൽ ഇന്നറിയപ്പെടുന്നത് ഇന്ന് വേറായി അറിയപ്പെടുന്നതിന് ആകാശം ഉൾപ്പെടെയുള്ള അറിയപ്പെടുന്ന കാഴ്ചകൾക്ക് അറിവിൽ നിന്നും ഭിന്നമായി നിൽക്കാൻ ഒരിടമില്ല അറിവ് ഇല്ലെന്ന് വന്നാൽ ആകാശം മുതലെല്ലാം തീർന്നു എല്ലാം തീർന്നു നല്ലതൊന്നും ചിന്തിച്ചു നോക്കുക ദോഷമറിയാനില്ലെങ്കിൽ ആകാശം ഉണ്ടാകുമോ ഉണ്ടായിരിക്കുമോ നിശ്ചയമായിട്ടും കാണില്ല അപ്പോ അറിയപ്പെടുന്നതിന് വേറായി ബോധത്തിൽ നിന്നും ഭിന്നമായി നിൽക്കാൻ ഒരിടമില്ല ഇതൊക്കെ ആർക്കും മനസ്സിലാകുന്ന ലളിതമായ സത്യസ്ഥിതിയാണ് അറിവിൽ ഇടമൊന്നുണ്ട് തുറച്ച മലയാളത്തിൽ ദുര്യോധനക്കാര്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു അറിവിനിടമൊന്നുണ്ട് ഇല്ലറിയപ്പെടുന്നതിനു വേറായി അറിയപ്പെടുന്നതിന് ആകാശം ഉൾപ്പെടെയുള്ള അറിയപ്പെടുന്ന കാഴ്ചകൾക്ക് വേറായി അറിവിൽ നിന്നും ഭിന്നമായി ഒരിടമില്ല ഒരിടത്തുമില്ല അറിവെന്നാൽ അങ്ങ് ഇവിടെയാണ് ചോദ്യം വാസ്തവത്തിൽ ഈ ചോദ്യം മനസ്സിലായപ്പോൾ ഒരു അത്ഭുതം പോലെ തോന്നി അറിവ് നമ്മളൊക്കെ ഇന്ന് അറിവ് അറിവ് സമ്പാദിക്കണം അതിന് രാമകൽ പുസ്തകം വായിക്കണം അതിന് സ്കൂളിൽ പോകണം പഠിക്കണം വളരെ സന്തോഷം അറിവ് സമ്പാദിക്കണം പരമാവധി സമ്പാദിക്കണം പക്ഷെ ഗുരുദേവൻ ചോദിക്കുന്നു അറിവിന്ന് ഏത് യഥാർത്ഥമായ അറിവ് ഏതാണ് ഈ ബോധത്തെക്കുറിച്ചുള്ള അറിവാണോ അതോ ആകാശം മുതൽ ഇങ്ങോട്ട് അറിയപ്പെടുന്ന കാഴ്ചകളെ കുറിച്ചുള്ള അറിവാണോ അറിവ് മറ്റൊക്കെ പഠിച്ചോളുക ഗംഭീരമായിട്ട് പഠിക്കണം വാസ്തവത്തിൽ ഈ ഇത് മനസ്സിലായതോടുകൂടി ജീവിതം തന്നെ ഒരാശ്ചര്യകരമായ ആനന്ദമായി മാറുന്നതാണ് തോന്നുന്നത് ഒരുപാട് പഠിക്കുന്നു നമ്മളൊക്കെ ഞാൻ തന്നെ ഒരുപാട് പഠിച്ചു എന്താ ശിലാളനി ഭാഷാശാസ്ത്രം മൂന്ന് ഭാഷകളുടെ ഭാഷാശാസ്ത്രം പഠിക്കേണ്ടി വന്നു സംസ്കൃതത്തിൽ വ്യാകരണം പഠിച്ചു അഷ്ടാധ്യായി വാണിസൂത്രം ഒക്കെ കാണാതെ പഠിക്കണം എന്നാണ് വാണിസൂത്രമൊക്കെ ചിലരതാണ് പാണിസൂത്രം ഇങ്ങനെ സ്ത്രോത്രങ്ങൾ ഉരുവിടുമ്പോൾ ദിവസേന കാണാതെ ഉരുവിട്ട് ഹൃദയസ്ഥമാക്കുന്നു ആചാര്യസ്വാമികൾ ഗംഗാനദിയുടെ തീരത്തൂടെ കടന്നു പോകുമ്പോൾ ഒരു ബ്രാഹ്മണൻ ഇങ്ങനെ നെഞ്ചത്തടിച്ച് പാണിസൂത്രം കാണാതെ പഠിക്കുക ഞങ്ങളൊക്കെ കുറെ പഠിച്ചതാണ് പക്ഷെ ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയട്ടെ ഇപ്പോ അതിലെ ആദിമ സൂത്രങ്ങളിൽ പോലും ഒരെണ്ണവും വ്യക്തമായ ഓർമ്മയില്ല കേരളം രക്ഷിക്കും എന്ത് ചെയ്യാൻ വയസ്സായി ശരീരം ഉപേക്ഷിക്കാൻ പോകും ഇനി പാണിനി സൂത്രം ഉരുട്ടുകൊണ്ടിരുന്നതുകൊണ്ട് വല്ല സ്വസ്ഥതയും കിട്ടുമോ എന്തെങ്കിലും പഠിച്ച് അറിവ് ഓർമ്മിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ എന്തെങ്കിലും ആശ്വാസം കിട്ടുമോ ഗംഭീരമായ അറിവുകൾ ഫിസിക്സ് അങ്ങേയറ്റത്ത് പല പല ഗംഭീര തിയറികളും പക്ഷെ ആ ശരീരം പിഴിയാൻ പോകുന്നു എന്തെങ്കിലും ആശ്വാസം കിട്ടുമോ ആ സ്റ്റീഫൻ ഹോക്കിൻസിനെ നോക്കിയാൽ അദ്ദേഹം ഇന്ന് ഇനി ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഫിസിസിസ്റ്റ് ഇവിടെ ഡൽഹിയിൽ വന്നിരുന്നു ഞാൻ കൂടെ കൂടെ പറയാറുണ്ടല്ലോ അദ്ദേഹത്തെ മോശക്കാരനാക്കാൻ വേണ്ടി പറയുകയല്ല ഗംഭീരൻ ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ആൾ പക്ഷെ അദ്ദേഹത്തിന് വല്ല സ്വസ്ഥതയുമുണ്ടോ ഞരമ്പുകളൊക്കെ തളർന്നൊരു വീൽ ചെയറിൽ ഇങ്ങനെ ചുറ്റി നടക്കുക അദ്ദേഹം തന്നെ പറയുന്നു ഞാനെന്തിന് ജനിച്ചു ഫിസിക്സിന് അത് ബോധ്യപ്പെടുത്തി തരാൻ കഴിയുമോ ഫിസിക്സിനൊന്നും ഇനി ഒരു പത്തിരുപത് ദിവസം പത്തിരുപത് കൊല്ലം കൂടെ കഴിഞ്ഞാൽ ഒരു വിലയുമില്ല ഞാനല്ല ഏറ്റവും വലിയ ഫിസിസ്റ്റ് പറയും വിലയില്ല എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ഇപ്പൊ കമ്പ്യൂട്ടറുകൾ ഉണ്ടാക്കി എല്ലാം ഉണ്ടാക്കി പക്ഷെ മനുഷ്യൻ എന്തിന് ഇവിടെ വന്നു എന്തെങ്കിലും സ്വസ്ഥത കിട്ടാൻ മരണത്തോടടുക്കണം എന്തെങ്കിലും സ്വസ്ഥത കിട്ടാൻ ഈ ഫിസിക്സ് സഹായിക്കുമോ മാത്തമാറ്റിക്സ് ഇടയ്ക്കൊരു വലിയ മാത്തമാറ്റീഷ്യൻ പ്രോഗ്രാം ചെറുപ്രായമൊന്നും ആയിട്ടില്ല അദ്ദേഹം ദാടി മീശയൊക്കെ ഒരു ഭ്രാന്തനെ പോലെ ചെയ്യുന്ന കഴിയാം ഈ കാണിച്ച് വിയിലൊക്കെ അങ്ങേറ്റം പ്രാവീണ്യം നേടിയ ആൾ പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിന് യാതൊരു സ്വസ്ഥതയും എന്തൊക്കെയോ ഇങ്ങനെ പുലമ്പിക്കൊണ്ട് അതങ്ങനെ മാത്തമെറ്റിക്സ് ആർമോല ഒരുമിച്ചുകൊണ്ടിരുന്നത് ഉണ്ട് സ്വസ്ഥതയ്ക്കോ ജീവിതത്തിൽ അതുകൊണ്ടാണല്ലോ പാണിനി സൂത്രം ഉരുവിട്ടാൽ സ്വസ്ഥത കിട്ടുമോ ഒരാൾ പാണിനി സൂത്രം ഉരുവിടുന്നത് കണ്ടപ്പോഴാണ് രാജസ്വാമികൾ പറഞ്ഞത് ഫലഗോവിന്ദം ഫലഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സമ്മാപ്തേ സന്നിഹിതേ മരണേ നഹി നഹി രക്ഷതി ദുഗ്രഞ്ഞകരണേ പാണിനിയുടെ ഒരു ആദ്യ പാഠസൂത്രമാണ് ദുഗ്രഞ്ഞകരണേ എടോ മഴയ നീ ഇതൊക്കെ പഠിച്ചതിന് ദോഷമില്ല പക്ഷെ ഈ അവസാന കാലത്ത് ഇനി നെഞ്ചത്തടിച്ച് ഈ പാണിനി സൂത്രം കാണാതെ പഠിക്കുന്നത് കൊണ്ട് എന്ത് വിശേഷം കിട്ടാനാണ് ഹര ഗോവിന്ദം ഹര ഗോവിന്ദം നമ്മുടെ ഗോവിന്ദം ഭജ എന്ന് പറഞ്ഞാൽ സത്യം അന്വേഷിക്കൂ ഈശ്വരനെ ഭജിക്കുക എന്ന് പറഞ്ഞാൽ ഏത് രൂപത്തിലുള്ള ഈശ്വര ഭജനവും സത്യാന്വേഷണത്തിനുള്ള ഘടകമാണ് അല്ലാതെ ആ ആ രൂപത്തിൽ ഈശ്വരനെ സാക്ഷാത്കരിക്കാനുള്ള ഭജനമല്ല പരമസത്യം സാക്ഷാത്കരിക്കാനുള്ള ക്രമമായ ചില ഏർപ്പാടുകളാണ് സഗുണഭക്തി നിർഗുണഭക്തി ജ്ഞാനം സത്യാനുഭവം അതുകൊണ്ട് ഭജ ഗോവിന്ദം ഗോവിന്ദം ഗോവിന്ദം ഭജൻ ഗൂഢമത്തെ സമ്പ്രാപ്തേ സന്നിഹിതേ മരണേ നഹി നഹി രക്ഷതി കുക്കുഞ്ഞകരണേ നമ്മളൊക്കെ ഗൗരവപൂർവം ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഭാഗവതത്തിൽ പരീക്ഷിച്ച് ഏഴാം ദിവസം സർപ്പം കടിച്ചു മരിക്കും എന്ന താപോദ്ദേശത്തിനുണ്ടായി അദ്ദേഹം അപ്പം തീരുമാനിച്ചു ഇനി ഭൗതികമായ ഒന്നും ചിന്തിച്ചിരുന്നിട്ട് കഥയില്ല അതിനെയാണ് ഏഴ് ദിവസം വെള്ളം പോലും കുടിക്കാതെ ഉപവസിച്ച് ശരീരം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് ഒരുപാട് മണിമാരടുത്തെത്തി ശിവനുമെത്തി ശിവനോട് പരീക്ഷിച്ച് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ഇതാ അയ്യോ മഹാമനെ ഞാൻ പരമയോഗിയായ അമ്മയോട് ഒരു ചോദ്യം ചോദിക്കുന്നു പുരുഷസ്യേഹ കിം കാര്യം പ്രിയമാനസ്യ സർവഥ സർവധാർമ്മികമാവശ്യം എത്ര വലിയ ശാസ്ത്രം പഠിച്ചാലും എത്ര വലിയ പദവിയിൽ ഏറിയാലും മരിച്ചേ പറ്റും ജനിച്ചത് മുതൽ മരണമാണ് മരിച്ചുകൊണ്ടിരിക്കുക സർവഥ പുരുഷശ്രേഹ കിം കാര്യം മഹായോഗിയോട് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നു പുരുഷൻ എന്ത് ചെയ്യണം പ്രിയമാണസ്യ സർവഥ സർവഥാ പ്രിയമാണസ്യ എല്ലാ തരത്തിലും മരിച്ചുകൊണ്ടിരിക്കുകയാണ് ജനിച്ച അന്ന് മുതൽ അതിനാണ് ശിവനുത്തരൻ പറഞ്ഞത് ഏതാവാൻ സംഖ്യയോഗാഭ്യം സ്വധർമ്മപരിനിഷ്ഠയ ജന്മലാഭ ഫലപുംസ അന്തേ നാരായണ സ്മൃതി അങ്ങനെ പരീക്ഷിച്ച് സാഖ്യം പഠിക്കുന്നതിനും യോഗം അഭ്യസിക്കുന്നതിനും സ്വധർമ്മം അനുഷ്ഠിക്കുന്നതിനും എന്ന് വേണ്ട എന്തിനും അന്തിമമായ പ്രയോജനം അന്തേ നാരായണ സ്മൃതി മരണവേളയിൽ സത്യം ഓർമ്മിച്ച് മരിക്കണം അപ്പോൾ നാരായണ സ്മൃതി എന്ന് പറഞ്ഞാൽ പരമസത്യം നാരായണൻ ബ്രഹ്മം പരമസത്യത്തെ ഓർമ്മിച്ചുകൊണ്ട് ഓർമ്മിച്ചുകൊണ്ടെങ്കിലും മരിക്കാൻ കഴിയണം എന്താ ആ പരമസത്യം ബോധം അത് ജനിച്ചതല്ല അത് ജീർണിക്കുന്നില്ല അത് മരിക്കുന്നില്ല ഞാൻ അതാണ് ഈ ജഗത്ത് മുഴുവൻ അതാണ് ഇനി ഞാൻ മരണത്തെ എന്ത് പേടിക്കാൻ അതുകൊണ്ട് എനിക്ക് മരണത്തെ ഭയമില്ല വ്യക്തമായി ഈ നിർഭയത്വം ലോകത്തിനു കൂടി കാണിച്ചു കൊടുത്തുകൊണ്ട് ഒരുവന് പറ്റുമെങ്കിൽ മരിക്കാൻ കഴിയണം ഇതിന് ഉപകരിക്കുന്ന ഒരേ ഒരു ശാസ്ത്ര പഠനം അത് ഉപനിഷത് പഠനം വ്യക്തമായ ലളിതമായ സത്യം കയ്യിലെ നെല്ലിക്ക പോലെ നമുക്ക് കാട്ടിത്തരുന്ന ബോധം അല്ലെ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ബോധം ആ ഒരു ഒരു വാക്ക് ആ ഒരു വാക്കാണെന്നിരിക്കട്ടെ മറ്റിവിടെ ഒന്നും അതിനുവേണ്ടി കൂടുതൽ ചെയ്യേണ്ടതില്ല മറ്റെല്ലാം പഠിച്ചുകൊള്ളുക എല്ലാം എന്തിനാ ഈ ജീവിതത്തിന് ലോകത്ത് കഴിഞ്ഞുകൂടാൻ എന്തു വേണോ പഠിക്കുക പക്ഷേ ഇത് കൂട്ടിച്ചേർത്തുക അവസാനം മറ്റൊക്കെ മറക്കണം ഞങ്ങളൊക്കെ ചരിത്രവും മറ്റും വളരെയധികം പഠിച്ചതാണ് British history Roman history Indian history ഇപ്പോഴാണ് ആരും ഈ ചരിത്രം എന്ന് വെച്ചാൽ എന്തോ വലിയ കാര്യമായിട്ടാണ് ആളുകൾ പറയുന്നത് ഓരോ ധനമോഹികളും സ്ഥാനമോഹികളുമായ വീക്ഷികളുടെ കഥ ക്ഷമിക്കണേ മഹാന്മാരായ ചരിത്രപുരുഷന്മാരുടെ കഥ എന്ത് മഹത്വമാണ് അവർക്കുള്ളത് ഇന്ത്യൻ ചരിത്രം പോലും അങ്ങനെയാണ് ആദ്യം അഭിഷേകം ചെയ്താൽ ചൈത്രയാത്ര ഇന്ത്യൻ ചരിത്രത്തിലെ ചക്രവർത്തിമാരുടെ ഏർപ്പാടാണ് നിയമം ചൈത്രയാത്ര എന്ന് വെച്ചാൽ മറ്റ് രാജാക്കന്മാരുടെ സ്ഥലമൊക്കെ പിടിച്ചടക്കുക ഞാൻ ഒട്ടേറെ ആളുകളുടെ ജീവൻ അപഹരിക്കുക എന്തിനാണ് ഇവൻ ആധിപത്യം സ്ഥാപിക്കണം ഈ കുറെ കൊള്ളക്കാർ ഈ കൊള്ളക്കാരുടെ ചരിത്രം പഠിച്ചു വെച്ച് ചില ആളുകളെ കേട്ടിട്ടുള്ളിൽ അവരുടെ അടുത്ത് ചെന്നിരുന്നാൽ ചരിത്രമൊക്കെ പഠിച്ചവരാണെങ്കിൽ ഈ ചരിത്രങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുകയാണ് വേറെ അവരുടെ മനസ്സിലൊന്നുമില്ല ഈ കൊള്ളക്കാരുടെ ചരിത്രം ഓർമ്മിച്ചാൽ നല്ല സുഖം കിട്ടുമോ മാത്തമാറ്റിക്സ് ഫാർമുല പഠിച്ചാൽ നല്ല സുഖം ഇഷ്ടമായിട്ടും പഠിക്കണേ ഞാൻ ഇതൊന്നും പഠിക്കേണ്ടതെന്നല്ല നമ്മുടെ കുട്ടികളെയൊക്കെ നല്ലവണ്ണം പഠിപ്പിക്കണം കുട്ടികള് ഈ ചെറിയ ക്ലാസ്സുകളിലുള്ള കുട്ടികൾ കൊണ്ടുപോകുന്ന പുസ്തകം അവരുടെ അവരുടെ പുസ്തകത്തിന്റെ കെട്ട് നോക്കിയാൽ വാസ്തവത്തിൽ അവരുടെ കൂടെ ഒരു ചുവട്ടുകാരനെ കൂടെ അയച്ചെങ്കിലേ പറ്റൂ പക്ഷെ അതൊന്നും വേണ്ടാത്തതല്ല ഇത് മനസ്സില്ല പഠിച്ചേ തീരും അതിന്റെ കൂടെ ഈ അമൂല്യമായ സത്യദർശനം കൂടെ കൂട്ടിച്ചേർക്കാൻ ഇന്ത്യക്കാർ പോലും വിസമ്മതിക്കുന്നു അതാണ് അതിന്റെ അത്യാശ്ചര്യകരമായ കാഴ്ച അതുകൊണ്ട് എന്താ ഇന്ന് കേൾക്കുന്നത് ഇന്ന് കുട്ടികളിലാണ് മരുന്ന് സേവ മദ്യസേവ ഏറ്റവും അധികം കുട്ടികളിൽ ആളുകളും മറ്റും പഠിക്കുന്ന കുട്ടികളിലാണെന്നല്ല പറഞ്ഞു കേൾക്കുന്നത് ഈ സ്ഥിതി ഇങ്ങനെ പോവുകയാണെങ്കിൽ ആ കടബാധ്യത ഒന്നും പ്രശ്നമല്ല ഇങ്ങനെ ഈ ആത്മഹത്യയും മറ്റും ആത്മഹത്യയും കൊലപാതകവും മറ്റും ദിവസം തോറും വർദ്ധിച്ചോണ്ടിരിക്കും അപ്പോ എന്തു വേണോ പഠിച്ചുകൊടുക്കുക ചാന്തോക്യോപനിഷത്തിലെ ഉദ്ഘാടകൻ മകനോട് പറയുന്നത് പോലെ നീ മറ്റെന്ത് വേണോ പഠിച്ചു പക്ഷെ ഈ സത്യം കൂടെ പഠിക്കരുത് എന്താ ഈ ഈ സത്യത്തിന്റെ മഹത്വം എന്താ ഈ സത്യത്തിന്റെ മഹത്വം അതറിഞ്ഞാൽ എല്ലാം അറിയപ്പെട്ടു ഏകവിജ്ഞാനേന സർവവിജ്ഞാനം അങ്ങനെ ഒരു അറിവ് ഈ ഉപനിഷത്തുക്കളിൽ അല്ലാതെ മറ്റൊരിടത്തുമില്ല ശാസ്ത്രീയമായ അറിവ് ഏക ശുദ്ധേന സർവം ശുദ്ധം ഏതിനെ കുറിച്ച് കേട്ടാൽ എല്ലാം കഴിഞ്ഞായി തീരും ഏത വിജ്ഞവതേന സർവം വിജ്ഞവതം ഏതിനെ കുറിച്ച് അറിഞ്ഞാൽ എല്ലാം അറിയപ്പെട്ടതായി തീരും അതെങ്ങനെ അതെ വികാരവും നാമധേയം വൃത്തികേത്യവ സത്യം മണ്ണുണ്ട് ആയിരം ആയിരം പാത്രങ്ങൾ വെച്ചിരിക്കുന്നു മണ്ണിനെ അറിഞ്ഞാൽ എല്ലാ പാത്രങ്ങളും അറിയപ്പെട്ടു എങ്ങനെ മണ്ണിന്റെ ഒരു രൂപം ഒരു പേര് മണ്ണ് മാത്രം സത്യം ഇതുപോലെ ഈ കുറിച്ച് കേട്ടാൽ വേണ്ട പോലെ ധരിച്ചാൽ വെറുതെ കേട്ടാൽ പോരാ എന്ന് പറയുന്ന പറഞ്ഞു ബോധം എന്തുമായി ഈ ബോധം ബോധമാണ് ചോദിക്കുന്നത് ഞാനുണ്ട് എന്ന് വ്യക്തമായി അനുഭവിക്കുന്ന ബോധം മറ്റുള്ളവരോട് ചോദിക്കുന്നത് എന്തൊന്നായി സത്യം ബോധമാകുന്നു എന്തൊന്നായി ബോധം എനിക്ക് ബോധത്തെ മനസ്സിലാകുന്നില്ല ബോധത്തിന് ബോധത്തെ മനസ്സിലാകുന്നില്ല എന്തോ ചെയ്യാം എന്ത് ചെയ്യാനാണ് ബോധം ഇല്ല എന്ന് പറയുന്നയാൾ നാമില്ല എന്ന് തെരുവിലിറങ്ങി വിളിച്ചു പറയുന്നവനെ പോലെ വിഡ്ഢിയാണ് എന്നാണ് വിദ്യാരണ്യ സ്വാമികൾ പറയുന്നത് ഒരു റോഡിലിറങ്ങി വിളിച്ചു പറയുകയാണ് എനിക്ക് നാവില്ലേ നാവില്ല എന്താ പറ്റുമോ നാവാണ് വിളിച്ചു പറയുന്നത് നാവില്ല ഞാനുണ്ട ഞാനുണ്ടെന്ന് അത്യന്തം സ്പഷ്ടമായി അവരവന്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന ബോധം അതില്ല അതിന് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്ന ആളിനോട് പിന്നെ സംസാരിക്കാനേ പോലെ എന്നാണ് വിദ്യാവിന്യ സ്വാമികളുടെ അഭിപ്രായം അവരോട് സംസാരിച്ചിട്ട് കഥയിൽ അവര് പാറക്കല്ലോ മൺകട്ടയോ ഒക്കെ ബോധമില്ലല്ലോ ബോധമില്ലാത്ത ജഡം ആ ജഡത്തോട് സംസാരിച്ചിട്ടും തമ്മിൽ അപ്പൊ ഈ ബോധത്തെ കുറിച്ചുള്ള അവർ കൂട്ടിച്ചേർക്കൂ ചരിത്രം പഠിക്കൂ ഏത് കൊള്ളക്കാരന്റെ ചരിത്രമോ കഴിച്ചു വയ്ക്കില്ല നിവർത്തിയില്ല ഉദ്യോഗം വേണം ആഹാരം വേണം അതിനുവേണ്ടി അത് പഠിച്ചു പക്ഷെ അതിന്റെ കൂടെ ഇതുകൂടെ പഠിച്ചോളൂ ഇങ്ങനെ ഈ കാണുന്നതൊക്കെ ബോധമാണ് എന്നുകൂടെ പഠിക്കാൻ വലിയ കോളേജോ വലിയ സാറന്മാരോ ഒന്നും വേണമെന്നില്ല അത് ശുദ്ധമായി യുക്തിയുക്തമായി പറഞ്ഞു കൊടുക്കാമെങ്കിൽ ഏത് കുട്ടിക്കും മനസ്സിലാവും ഏത് കുട്ടിക്ക് ഈ സത്യബോധമൊഴിച്ച് മറ്റൊരു പഠിത്തവും ജീവിതത്തിന്റെ അവസാന കാലം സഹായിക്കില്ല അങ്ങനെയല്ല സാർ പെൻഷനായാലും കുറച്ച് ട്യൂഷനൊക്കെ എടുക്കാൻ ഫിസിക്സും മാത്തമാറ്റിക്സും ഒക്കെ സഹായിക്കുന്നുണ്ട് എടുത്തോണ്ട് വേണ്ടെന്ന് ആര് പറഞ്ഞു പക്ഷെ കിടപ്പിലായി പരമോത്തര ശബ്ദത്തിനൊക്കെ കിടപ്പിൽ എന്താ ഇനി ട്യൂഷൻ എടുക്കാൻ പറ്റുമോ ചിലർ അവിടെ കിടന്നുകൊണ്ടും ട്യൂഷൻ എടുത്തുകൊണ്ട് അവൻ പണത്തോടുള്ള ആഗ്രഹം നിർത്തും പക്ഷേ ശ്വാസം പോകുമ്പോഴോ പിന്നെ കെട്ടോ അപ്പോ ആ ശ്വാസം കഴിയുമ്പോ ഒരു ശാന്തി ഉറപ്പ് എന്താ ഞാൻ മരിക്കുന്നില്ല ഞാൻ ബോധമാണ് ബോധത്തിൽ എങ്ങനെ മരിക്കാൻ നോക്കും ബോധം ജഡത്തെ കൈവിടുന്നതാണ് മരണം അല്ലാതെ ബോധമരണത്തിൽ മരിക്കുന്നില്ല അത് ജനിച്ചതല്ല തിരിച്ചതല്ല മൃഗത്തെയും മൃഗത്തെയോ കഥാശിച്ച് അങ്ങനെയുള്ള ആ ബോധത്തെ കുറിച്ചുള്ള അറിവ് അറിവാണ് അറിവ് മറ്റൊക്കെ അജ്ഞതയാണ് നിവർത്തിയില്ല എന്നുവെച്ചാൽ അറിയപ്പെടുന്നതിനെ കുറിച്ചുള്ള അറിവ് ജലത്തെ കുറിച്ചുള്ള അറിവ് അതൊക്കെ അജ്ഞതയാണ് അറിവിനെ കുറിച്ചുള്ള അറിവ് മാത്രമാണ് വിദ്യ അത് വിട്ടുകിടന്നിരിക്കുന്നു ലോകത്തിന്റെ സകല ദുഃഖത്തിനും കാരണം ഈ അറിവ് വിട്ടുകിടന്നതാണ് ആണ് ഗുരുദേവനും ചോദിക്കുന്നത് ഗുരുദേവനും പോലുള്ളവർ എല്ലാം വലിച്ചെറിഞ്ഞു ഈ അറിവ് മതി ഗുരുദേവൻ നല്ല ജനനീയ വഴക്കമെങ്കിൽ പറയും തല്ലാഘവം പുറകിൽ ഇല്ലാതെ എണ്ണം തല്ലാഘവം ആ സത്യന്റെ ആ സത്യത്തിന്റെ ലാഘവം ആ അറിവ് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇല്ലാതെ എണ്ണം അതോടെ യുദ്ധം തീർന്നു പക്ഷെ അത് ആർക്കും വേണ്ട അറിയുന്നവരങ്ങേക്ക് ഈ ചോദ്യം എന്താണ് അറിവ് യഥാർത്ഥത്തിലുള്ള അറിവ് ഈ ബോധത്തെ കുറിച്ചുള്ള അറിവാണോ അതോ അറിയപ്പെടുന്നതിനെ കുറിച്ചുള്ള അറിവാണോ അറിയപ്പെടുമെന്ന് അതിന് വേറായി അറിയുന്നാലങ്ങേത് ഈ അറിയപ്പെടും എന്നതേ വേണ്ടിയിട്ടില്ല 아리백면에는 means 예단의 사탄면에는 모성, 모사탄 그룹줄래 하거든. 아리백면, അത് അറിയാൻ പ്രയാസമില്ല കൃഷ്ണൻ ഗീതയിൽ പറയുമല്ലോ വ്യവസായ ആത്മിക ബുദ്ധി ഏക നിശ്ചയം എന്ന ബുദ്ധി ഒന്ന് അതെന്തായി കുട്ടികൾക്ക് ആ പേരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ ബോധം ജന്മം ആദ്യമേ ഈ പേരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താൽ വളർന്നു വരുമ്പോൾ അവർ ചിന്തിക്കും ശാസ്ത്രവും മറ്റും പഠിച്ചവർക്ക് ഇത് വളരെ എളുപ്പം മനസ്സിലാകുന്നുണ്ട് ഞാൻ പലരുമായി ബന്ധപ്പെടാറുണ്ട് ഒരു മിനിറ്റ് പറയുമ്പോൾ അവർക്ക് ബോധ്യമുണ്ട് എത്രയോ പേര് ചിലപ്പോൾ വീട്ടിൽ വരാറുണ്ട് എന്താ സാർ സത്യം ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് നിന്നു സത്യമൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ലല്ലോ ഏതാന്തത്തിന് അറിയാവുന്ന സത്യം എന്നൊക്കെ വലിയ ഗൗരവത്തിൽ ചോദിച്ചുകൊണ്ടാണ് വരുന്നത് സുഹൃത്തെ വളരെ എളുപ്പം ബോധം സത്യം അതെങ്ങനെ സാർ ബോധമുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്ക് ബോധമുണ്ടോ പ്രപഞ്ചോ ബോധമില്ലേ പ്രപഞ്ചമില്ല അതുകൊണ്ട് പ്രപഞ്ചമായി കാണുന്നതൊക്കെ ബോധം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇതിനെ എതിർക്കാൻ പറ്റുമോ നിങ്ങളുടെ സുഹൃത്തുക്കൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട് വീട്ടിൽ ഒരു വലിയ മീനൊന്നും പിടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാണ് വന്നത് ഞാൻ ചോദിച്ചു ഇതിനെ നിങ്ങൾക്ക് എതിർക്കാമോ ഏതെങ്കിലും തരത്തിലോ അവരൊരു രണ്ട് മിനിറ്റ് ഇങ്ങനെ മൗനമായിരുന്നു ഞങ്ങൾ പോകും പിന്നെ വരാം പക്ഷെ സത്യം പിടിയിട്ടേ ഇനി അതിനെ കുറിച്ച് കൂടുതൽ ചിന്തിച്ചാൽ മതി മറ്റൊന്നും ആവശ്യമില്ല അതാണ് ഗുരുദേവൻ ചോദിക്കുന്നത് അനുപന്മാരിക്ക് വളരെ എളുപ്പം ആ ചോദ്യത്തിന്റെ അർത്ഥം ഇതാണ് കേവലം ഒരു വാക്ക് അറിയുമ്പോൾ ബോധം അത് വേണ്ടതോടെ പറഞ്ഞുകൊടുത്താൽ മതി കുട്ടികൾക്ക് മനസ്സിലാവും എത്രയോ കുട്ടികൾക്ക് അറിയുന്നതായി ഏത് ഇനി അറിയപ്പെടുന്നതാണ് അറിവ് അതിന്റെ പുസ്തകങ്ങൾ ലൈബ്രറികൾ ആയിരമായിരം ലൈബ്രറികൾ ഇന്ന് വായന വായനശീലം നശിച്ചിരിക്കുന്നു പത്രത്തിലൊക്കെ കാണാം ഞാൻ വിചാരിച്ചു ഭഗവാനെ ഈ വായനശീലം നശിക്കുകയാണെങ്കിൽ അത് ഒരു അനുഗ്രഹം എന്താണ് വായിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ എന്തൊന്നായി വായിച്ചുകൊണ്ടിരുന്നത് ഞാൻ നേരം പോക്ക് പറയുകയാണ് ഇതൊന്നും വളരെ സീരിയസ് ആയിട്ട് എടുക്കരുത് സീരിയസ് ആയിട്ട് എടുക്കാവുന്നത് എടുക്കുക അറിവന്മാരിങ്ങേത് ഇന്ന് എല്ലാം സ്പെഷ്യലൈസേഷൻ മെഡിസിനും പോകാം അവിടെ ചെന്നു ആശുപത്രിയിൽ ചെന്നു ഈ കാലിന് അവിടെ കാലിന്റെ ഡോക്ടർ പൊക്കോളും സകലതും എന്നിട്ട് തീരുന്നുണ്ടോ ഇപ്പൊ ഇതാണ് എത്ര പഠിച്ചാലും ഒടുങ്ങില്ല അപ്പോ ഒരു വിഷയം പൂർണ്ണമായി പഠിക്കാൻ ഒക്കില്ല ആ വിഷയത്തെ തന്നെ പ്രത്യേകം പ്രത്യേകം ആഴ്ചകളായിട്ട് തിരിച്ചു പഠിക്കണം എന്നാൽ തീരുന്നുണ്ടോ എന്നാലും തീരുന്നില്ല ചുരുക്കത്തിൽ പറഞ്ഞാൽ ആർക്കും വലുതായിട്ടൊന്നും അറിഞ്ഞില്ല എന്തൊക്കെയോ ഓരോരുത്തർ കാട്ടിക്കൂട്ടുന്നു അത്രേ ഉള്ളൂ അറിയപ്പെടും എന്നതിന് എന്നതേറും എണ്ണീടിൽ അറിയപ്പെടുന്നത് എവിടെ അവസാനിക്കാം അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെട്ട പ്രപഞ്ചം ഒരു വിഷയം പോലും പൂർണ്ണമായി പഠിച്ച് വശമാക്കാൻ സാധ്യമാകാത്ത ചുറ്റുപോകാം ഇഞ്ചിരിയലും മെഡിസിൻ ബിസിനസ് എവിടെയെങ്കിലും ഏറെക്കുറെ സമ്പൂർണമായ ഒരു ജ്ഞാനം സാധ്യമാവുകയും അല്ലില്ല അതൊക്കെ ബ്രാഞ്ച് കഴിച്ച് ഇപ്പൊ സ്പെഷ്യലൈസേഷനാണ് ഒക്കെ നല്ലത് അത്രയൊക്കെ പറ്റൂ പക്ഷേ പരമസത്യത്തിൽ സ്പെഷ്യലൈസേഷൻ ആവശ്യമില്ല എന്തെൽപ്പം ഒരൊറ്റ വാക്ക് വിജയം പറഞ്ഞു അറിവ് അല്ലെങ്കിൽ ബോധം അതിനെക്കുറിച്ച് അല്പം ഒന്ന് ചിന്തിക്കൂ അപ്പോൾ ഒന്ന് വിചാരം ചെയ്യും ആ സത്യം അത്ഭുതകരമായി ജീവിതത്തെ സ്വാധീനിക്കും അതിന്റെ പൂർണ്ണത തെളിഞ്ഞു കിട്ടും അറിയുന്നാണ് അങ്ങേത് ആ ചോദ്യം ചോദിച്ചിട്ട് അതിന്റെ അർത്ഥം അറിവ് ഒന്ന് മാത്രം നിലനിർത്ത് ഈ അറിയപ്പെടുന്നതേറും എണ്ണീടിൽ എണ്ണി എണ്ണി എണ്ണി തിട്ടപ്പെടുത്താൻ ശ്രമിക്കുന്നോറും അറിയപ്പെടുന്നത് സംഖ്യയിൽ കൂടിക്കൂടി വരും ഒരിക്കലും പറയാൻ പോകുന്നില്ല എങ്ങനെ പറയും സസ്യങ്ങളെ കുറിച്ച് പഠിച്ചുകളാൻ ദിവസേന പുതിയ പുതിയ സസ്യമാണ് സൗരയൂഥങ്ങളെ കുറിച്ച് പഠിക്കാൻ പുതിയ പുതിയ ഗാലക്സീസ് സൗരയൂഥങ്ങൾ എങ്ങനെയാണ് പഠിച്ചു തീർക്കുന്നത് അതുകൊണ്ട് അറിയപ്പെടുന്നത് പഠിച്ച് ഒരു പൂർണ്ണത കൈവരിക്കാമെന്ന് ഒരിക്കലും ചിന്തിക്കേണ്ട ഭ്രമമാണ് ഭ്രമത്തെ കുറിച്ച് പൂർണ്ണത കൈവരിക്കാൻ കൈവരിച്ച് അറിവ് ഒരേ ഒരു വാക്ക് ആ വാക്കിനെ അല്പം കുറിച്ച് അല്പം ചിന്തിച്ചാൽ മതി ബോധം അറിവ് ആത്മാവ് ബ്രഹ്മം ഈശ്വരൻ ഒക്കെ പര്യായങ്ങളാണ് അതുകൊണ്ട് അറിയപ്പെടുന്നതിനെ വിട്ടിട്ട് അല്ലയോ മനുഷ്യ അറിവിനെ കുറിച്ച് പഠിക്കൂ മറ്റെല്ലാം പഠിച്ചോളൂ പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഈ അറിവിനെ കുറിച്ചുകൂടെ പഠിച്ചോളൂ അത് അന്ത്യകാലത്ത് സഹായിക്കും അന്തേ നാരായണ സ്മൃതി അറിയുന്നീല അന്നവും നീ അറിയപ്പെടുന്നതും പോയിടും വീണ്ടും പറയുന്നു അറിവ് അറിയപ്പെടുന്നത് അറിയുന്നില്ലെന്ന് വെച്ചു അന്ന് അറിയപ്പെടുന്നത് ഇല്ലാതാവും മറിച്ച് അറിവ് അറിയപ്പെടുന്നതെല്ലാം ഇല്ലാതായാൽ പൂർണ്ണമായി വികാസം പ്രാപിച്ച് ബാക്കി നിൽക്കും കേവലം ബോധം കേവല ബോധം അറിയപ്പെടുന്നതെല്ലാം ആ കേവല ബോധത്തിൽ ഭവിക്കും അറിയുന്നില്ല അന്ന് അന്നറിയുന്നില്ല എന്ന് ഈ എണ്ണി എണ്ണി അറിയപ്പെടുന്നതിനെ ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നി അറിയപ്പെടുന്നതുകൊണ്ട് പോയിടും അറിയുന്നീരെന്ന് വന്നാൽ അന്ന് അറിയുന്നീല എന്ന് വന്നാൽ അറിയപ്പെടുന്നത് കൊണ്ട് പോയിടും അറിയപ്പെടുന്നതോടെ അവസാനിക്കും അറിവിലിതേ അറിയുന്നീല അറിയപ്പെടുന്നതെന്തും അറിവിൽ അറിയപ്പെടുന്നതാണ് എന്തും അവിടെ അറിയപ്പെടും എന്തും നല്ല വേദാന്തം പറയുന്നത് എന്തും ബോധത്തിലുണ്ട് പ്രപഞ്ചമായി അറിയപ്പെടുന്ന എന്തും ബോധത്തിൽ എവിടെയുണ്ട് എവിടെയും അക്കാര്യം മോഡേൺ സയൻസ് എന്ന് തെളിയിക്കുന്നു റേഡിയോ ടെലിവിഷൻ ഡൽഹിയിൽ ഇരിക്കുന്ന പ്രസിഡന്റ് അല്ലെങ്കിൽ അമേരിക്കയിലിരിക്കുന്ന പ്രസിഡന്റ് അവരുടെ എന്ത് നമ്മുടെ മുറിയിൽ എത്തിച്ചേരുന്നു അവർക്ക് മോഡേൺ സയൻസിന്റെ മഹത്വമല്ലേ അല്ലെന്ന് ആരും പറഞ്ഞു പക്ഷെ എത്തിച്ചേരുന്നത് മോഡേൺ സയൻസിന്റെ മഹത്വമല്ല എത്തിച്ചേരും എന്ന് അവർക്ക് പിടികിട്ടി എത്തിച്ചേരുന്നു എങ്ങനെ എത്തിച്ചേരുന്നു എന്ന് ആർക്കും വിടില്ല ഒരു പ്രപഞ്ചത്തിൽ ഒരു സ്ഥലത്തിരിക്കുന്ന വസ്തു സർവവ്യാപിയായിരിക്കുന്നു എവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ ലോകത്തെവിടെയും എത്തി നിൽക്കുകയാണ് നമ്മെ പിടിച്ചെടുക്കാനുള്ള ആ ഉപകരണമുണ്ടോ ലോകത്തെവിടെയും ആലോചിച്ച് നോക്കുക നമ്മൾ ഓരോരുത്തരും സർവവ്യാപികളാണ് ഓരോ പരമാണും സർവവ്യാപിയാണ് ഓരോ ശക്തിസ്പന്ദനവും സർവവ്യാപിയാണ് ഓരോ ശക്തിസ്പന്ദനത്തിലും അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ നിറഞ്ഞിരിക്കുന്നു അതാണ് മായ എങ്ങനെയെന്ന് ചോദിക്കുന്നത് മായ ഇതിനെയാണ് ടെലിവിഷൻ ഇരിക്കുന്ന ഒരാളോ മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ ടെലിവിഷൻ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നു അവർക്ക് ഞങ്ങൾ ഉപകരണം ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് എങ്ങനെയെന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ല അതൊക്കെ അങ്ങനെയല്ല അതൊക്കെ ഇലക്ട്രിക് വേവ്സ് ആയിട്ട് മാറും ഇവരിക്കുന്ന സാധനം ഇലക്ട്രിക് വേവ് ആയിട്ട് മാറും മാറുന്ന സംബന്ധിച്ചു ഒരു സാധനം എങ്ങനെ ഇലക്ട്രിക് വേവ് ആയിട്ട് മാറുന്നു ഉത്തരവുണ്ട് ഇലക്ട്രിക് വേവാണ് ഈ സാധനത്തിന്റെ മുകളിൽ നിൽക്കുന്നത് അത് തിരിച്ച് പറയാൻ പോലും പലർക്കും അറിഞ്ഞതാ ഈ സാധനത്തിന്റെ രൂപം വെക്കൊണ്ടിരിക്കുന്നത് തന്നെ ഇലക്ട്രിക് വേവാണ് അതായത് എന്നത് ചെയ്യും ആ ഇലക്ട്രിക് വേവായിട്ട് അത് എന്തൊന്നും മാറിക്കൂടാൻ വെള്ളം മഞ്ഞിക്കട്ടയായെങ്കിൽ മഞ്ഞിക്കട്ടയ്ക്ക് വെള്ളമായി മാറിക്കൂടെ ഇലക്ട്രിക് വേവായി എന്താ ബോധം ബോധത്തിലെ ഒരു അത്ഭുത പ്രതിഭാസം ബോധം മാറിയോ മാറിയിട്ടില്ല പക്ഷെ ബോധം മായ കൊണ്ട് ഇടറുകയുണ്ടെന്ന് തോന്നിപ്പിക്കുന്നു ആ ഇടറുകയെ മറ്റെല്ലാറ്റിനെയും ഉള്ളതാക്കി കാണിക്കുന്നു അപ്പൊ എനർജിയുടെ ഓരോ സ്പന്ദനത്തിലും അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട് അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ എനർജിക്ക് അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളായി തീരാൻ സാധിക്കുക എല്ലാം എവിടെയുണ്ട് നിങ്ങൾക്കത് അനുഭവിക്കാനുള്ള കരുത്തൊന്നോ ഇതാണ് സിദ്ധികളുടെ ബ്രഹ്മനിഷ്ഠന്മാരുടെയും മറ്റും സിദ്ധികളുടെ രഹസ്യവും ഒക്കെ ഇതാണ് സർവവസ്തി ചിതക്കോശേ ഈ ബോധത്തിനുള്ളിൽ അവിടുന്നാണല്ലോ എനർജി സക്കലതും അവിടെ ഉണ്ട് സക്കലതും എവിടെ നമ്മൾ സർവവ്യാപി എന്നൊക്കെ പറയുമ്പോൾ അത്ഭുതപ്പെടും ബോധം മാത്രമല്ല സർവവ്യാപി ബോധത്തിലുള്ള എനർജി സർവവ്യാപിയാണ് ആറ്റൊരു സമയം വ്യാപകയാണ് എല്ലാം അനുഭവത്തിൽ വ്യാപകമാണ് കാരണം ബോധം സംസാരത്തിൽ എല്ലാം എവിടെയുമുണ്ട് നിങ്ങൾക്ക് ഒരിടത്തുനിന്ന് നിന്ന് ആവശ്യമുള്ളത് വേർതിരിച്ചെടുക്കാനുള്ള സാമഗ്രികളുണ്ടോ എല്ലാം എവിടെയുമുണ്ട് അത്ര അത്ഭുതമാണ് ഈ മായയുടെ പ്രവർത്തനം അഖണ്ഡിത ഘടന പടിയേസി മായ അല്ലാതെ ഇതൊരു ഒരു ശാസ്ത്രജ്ഞൻ കഴിയും എടുക്കുക ഒന്നുമല്ല അത് ഈ സത്യത്തിന്റെ മഹത്വം അങ്ങനെ അറിയണം ഈ സത്യവും അറിവിൽ ഇതേതറിയുന്നില്ല അറിവിൽ ഇത് ഈ പ്രപഞ്ചം ഏതറിയുന്നില്ല എന്തും അറിയപ്പെടും ഗുരുദേവൻ തന്നെ പറയുന്നു ആത്മാവ് യേശുദേവത്തിൽ ഒരു കൂടി നാം അറിയാത്തതൊന്നുമെന്നില്ല ഒരു പ്രാവശ്യം നമുക്ക് അറിയപ്പെടാൻ കഴിയാത്ത യാതൊന്നും ഈ പ്രപഞ്ചത്തിലില്ല പക്ഷെ ആ പരമസത്യത്തെ പൂർണ്ണമായി അറിയാൻ പറ്റുന്നില്ല ഒരു കുറി നാം അറിയാത്തതൊന്നും ഇങ്ങില്ല ഒരു മറവാൻ അറിവില്ല മറവുകൊണ്ട് നമ്മുടെ മനസ്സുണ്ടാക്കുന്ന മറവുകൊണ്ട് പലതും അറിയാൻ കഴിയുന്നില്ല നമ്മുടെ ശീശ്വരന്മാർ കൊണ്ട് ഗ്രഹണവും സൗരയൂഥ സൗരയൂഥങ്ങളും ഒക്കെ വ്യക്തമായി പ്രവചിച്ചിരുന്നു അവർക്ക് മനസ്സിൽ എന്തും പ്രതിഫലിക്കും മനസ്സിൽ ആ ശുദ്ധി ഉണ്ടെങ്കിൽ കാരണം എല്ലാം ബോധത്തിൽ സംഭവിക്കുന്നതാണല്ലോ ഒരുപോലെ നാം അറിയാത്തതൊന്നും ഇന്നില്ല ഒരു മറവാൽ അറിവില്ല ഉണർന്ന് അറിവുകളില്ല ആ സത്യം കണ്ടുണർന്നാൽ ഈ അനന്തയോട് വിഡ്മാനങ്ങളെ അറിയുക പ്രശ്നമേ ഇല്ല അതിന്റെ ആവശ്യമില്ല എല്ലാവരുടെയും ബോധം ഉണർത്തി എല്ലാം അറിവകളില്ല അതിരട്ടതാകയാൽ ഈ അരുമയെ ആരറിയുന്നഹോ വിചിത്രം ഈ അരുമ അനന്ത ബോധം ഇതിനെ ആരറിയും പൂർണ്ണമായി അതായി തീർന്ന പിന്നെ മാറി നിന്നതിനെ അറിയുന്ന പ്രശ്നവുമില്ല അതായിത്തീരാൻ എന്താ മാർഗം മാർഗം വളരെ വ്യക്തം ഒരു തിരക്ക് സമുദ്രമായി തീരാൻ എന്താ മാർഗം കുറേശ്ശെ കുറേശ്ശെ സമുദ്രത്തിൽ നിൽക്കുകയാണ് അലിഞ്ഞ് അലിഞ്ഞങ്ങോട്ട് ചേരണം ആ തടസ്സം മാറ്റിയിട്ട് തിര കുറേശ്ശെ കുറേശ്ശെ അലിഞ്ഞലിഞ്ഞങ്ങോട്ട് ചേർന്നാൽ തിര സമുദ്രമായി വ്യക്തമായും നമ്മുടെ ഉള്ളിൽ ഞാനുണ്ട് എന്നിങ്ങനെ ആ ബ്രഹ്മം പ്രകാശിക്കുന്നു ഇവിടെ അരിഞ്ഞരിഞ്ഞ് ചേരേണ്ട കാര്യമൊന്നുമില്ല മറ മാറ്റിയ മതി മറ മേഘഖണ്ഡങ്ങൾ സൂര്യനെ മറയ്ക്കുന്നു സൂര്യനെ പൂർണ്ണമായി പിടികിട്ടണം മേഘഖണ്ഡങ്ങള് അങ്ങോട്ട് മാറ്റിയാൽ മതി അതുപോലെ ഞാനുണ്ട് ഉണ്ട് നമ്മുടെ ഉള്ളിൽ ഈ ഞാൻ ആനന്ദഘനമായി വികസിക്കുന്നു അല്ല പുതുതായിട്ട് ഞാൻ ഒരിടത്തും ചെന്ന് നിർബന്ധം പ്രാപിക്കുകയല്ല അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല ഞാൻ എന്നും നിറഞ്ഞു നിൽക്കുന്നു മറമാറ്റുക അതിങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു തെളിഞ്ഞു വരും ഗീത തന്നെ പറയുന്നുണ്ട് എല്ലാ ഭൂതഗതഭാവം ഏകസ്ഥമനുപശ്യത്തി തതനേവ വിസ്താരം ബ്രഹ്മ സംബന്ധ്യത്തെ ഇപ്പോ ഓരോ ജീവിയിലും പ്രത്യേകം പ്രത്യേകം ആണെന്ന് തോന്നുന്ന ഈ ബോധം നിങ്ങൾ ആ മാറ്റും വ്യക്തമായി തെളിയാൻ തുടങ്ങിയാൽ അവിടെ നിന്നുകൊണ്ട് അത് വിസ്താരം പ്രാപിക്കും അല്ലാതെ അത് ഇത് നഷ്ടമായി പോവുകയല്ല എന്താ ഭൂത പൃഥഭാവം ഗീത എപ്പോഴാണോ പ്രപഞ്ച വിഷയങ്ങളിൽ പ്രത്യേകം പ്രത്യേകം എന്ന് കാണപ്പെടുന്ന ഈ സത്യം ഏകത്വ അനുപശ്യതി ഒരിടത്ത് കുറച്ച് ശുദ്ധമായി തെളിയുന്നത് നമ്മുടെ ഉള്ളിൽ ശുദ്ധമായി തെളിയും പിന്നെ അവിടെ നിന്ന് അത് വിസ്താരം പ്രാപിക്കും അത് നമ്മയിൽ കടന്ന് ഈ ലോകത്തിന്റെ ജീവജാലങ്ങളിലൊക്കെ വ്യാപിച്ച് സൂര്യചന്ദ്രന്മാരിൽ പോലും വ്യാപിക്കുന്ന തരത്തിൽ ആ സത്യം അഖണ്ഡമായി സർവവ്യാപ്തമായി തെളിയും അതാണ് ഗീത പറയുന്നത് വാസിഷ്ഠോ എന്ത് പറയുന്നു അയമേവാഹമിത്യസ്മിൻ സങ്കോചേ വിലയത്തെ സമസ്തഭുവനവ്യാപി വിസ്താര ഉപജായത്തെ ഞാൻ ഈ ശരീരമാണ് ജഡമാണ് അറിയപ്പെടുന്നതാണ് എന്ന ചുരുങ്ങൽ അജ്ഞത ഒന്ന് മാറിക്കിട്ടിയാൽ സങ്കോചയെ വിലയങ്കത്തെ ആ സങ്കോചം ചുരുങ്ങൽ അങ്ങ് മാറാമെങ്കിൽ സമസ്ത ഭുവനജ്ഞാപി നമ്മുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ഈ ഞാൻ സമസ്ത ഭുവനത്തെയും സർവപ്രപഞ്ചത്തെയും തന്നിൽ അലിയിച്ചു ചേർത്തുകൊണ്ട് വിസ്താരം അധികത്തി വിസ്താരം പ്രാപിക്കും ഗുരുദേവനെ പോലെയുള്ള നമ്മുടെ ശിക്ഷണന്മാർ ഗംഭീരമായി അത് അനുഭവിച്ചിട്ടുണ്ട് ചില ഇന്ധനത്തിലൊക്കെ എന്താ പറയുക ഒരു കോടി திவாகரர் உத்துயரும்படி പാഴൊഴുകയിൽ അനതാദികളും നെടുമാറും ഇളർന്നു വരുന്നതിൻ കഴിവ് പഞ്ചഭൂത ജലദൃശ്യങ്ങളുടെ കാഴ്ചയൊക്കെ മാറി അനേകം സൂര്യന്മാർ ഒരുമിച്ചുദിച്ചു വരുന്നത് പോലെ ആ ബോധം തന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് വിസ്താരം വായിക്കുന്നു ഇക്കാലാദ്യനവഛിന്നം അനവഛിന്നം ദിക്കിനോ കാലത്തിനോ അതിനെ വേർതിരിച്ചു നിർത്താൻ സാധ്യമല്ല ധിക്കാരാൻ ജനകച്ചിന്നും അദൃഷ്ട ഉഭയഭോഗികം അത് ഇന്നലത്ത് തുടങ്ങി ഇന്നലത്ത് അവസാനിക്കുന്നു അല്ലെങ്കിൽ ജനിക്കുന്നു മരിക്കുന്നു എന്നിങ്ങനെയുള്ള ആ കോടികൾ ആ അറ്റങ്ങളൊന്നും ഈ സത്യത്തിനില്ല അദൃഷ്ട ഉഭയഭോഗികം ചിൻ മാത്രം കേവലം ബോധം ചിന്മാത്രം അദ്വയം ശാന്തം ചിന്മാത്രവും ബോധമാത്രവും അദ്വയം രണ്ടില്ലാത്തതും ശാന്തവുമായ സത്യം ബ്രഹ്മാസ്മി ആ ബ്രഹ്മമാണ് ഞാൻ എന്ന് അനുഭവിക്കാൻ കഴിയും രാഗദ്വേഷങ്ങൾ മാറ്റിയാൽ മാത്രം മതി രാഗദ്വേഷങ്ങൾ ഭേദചിന്ത ചിന്മാത്രം അദ്വയം ശാന്തം ഏകം ബ്രഹ്മാസ്മി ഒരേ ഒരു ബ്രഹ്മം ബ്രഹ്മാസ്മി നീ എതിരത്ത് ഞാനല്ലാതെ മറ്റൊന്നുമല്ല ഞാൻ ഈ ബ്രഹ്മമാണ് ഈ ബോധമാണ് അതാണ് അറിവിൽ ദൈവം അറിയുന്നില്ല അറിയപ്പെടുന്നതെല്ലാം അറിവിലുണ്ട് പക്ഷെ അറിവെന്നാൽ എങ്ങു നിന്ന് വന്നീടും ഈ ബോധം നമ്മുടെ ഉള്ളിൽ നിരന്തരം ഉണ്ടാവില്ല എന്ന് പ്രകാശിക്കുന്ന ബോധം എങ്ങു നിന്ന് വന്നീടും ഇനി എവിടുന്ന ദൂരം എവിടുന്ന വരുന്നത് അങ്ങനെ വരേണ്ട ആവശ്യമൊന്നുമില്ല ഉള്ളിൽ ഉള്ള അനുഭവത്തെ രാഗദ്വേഷങ്ങളും ഭേദചിന്തകളും കളഞ്ഞ് ഒന്ന് ശുദ്ധീകരിച്ചാൽ മതി അത് അത്ഭുതകരമായിട്ട് വികസിക്കും ബ്രഹ്മാണ്ടത്ത് മുഴുവൻ ഉൾക്കൊള്ളുന്ന രീതിയിൽ വികസിക്കും ഓ അതൊക്കെ എങ്ങനെ സാർ കുറച്ച് രാഗദ്വേഷവും ഭേദചിന്തയും ഒക്കെ ഒന്ന് മാറ്റി മനസ്സിനെ ഒന്ന് ശുദ്ധീകരിച്ചു നോക്ക് ബാക്കി ആ സത്യം അനുഭവിപ്പിച്ചുള്ളൂ നമുക്ക് ഈ മറ മാറ്റേണ്ട കാര്യമേ ഉള്ളൂ അതിനെ പിടിച്ചോണ്ടൊന്നും അനുഭവിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ അത് തന്നെയായിരിക്കുകയാണ് ധൈര്യം ഉണ്ടെങ്കിൽ ബോധം എന്ന് ഉച്ചരിച്ചു കൊണ്ട് ഉള്ളില് സകല അതിരുകളെയും ഒളിച്ചു മാറ്റുക അതെങ്ങനെ സാറിയ അതിരുകളെ പൊളിച്ചു മാറ്റുക വളരെ എളുപ്പം ഞാൻ ഇന്ന് ജാതിയിൽപ്പെട്ടത് എന്നൊരു അതില് ഉണ്ടാക്കി വെച്ചോട്ടുണ്ട് എന്തിനും ബോധത്തിനൊന്ന് വികസിക്കാമെന്ന് വെച്ചാൽ ഒന്ന് പരക്കാന്ന് വെച്ചാൽ സമ്മതിക്കില്ല ഞാൻ ഇന്ന് ജാതി എവിടെ പരക്കാൻ ഞാൻ ഇന്ന് മൊത്തം കടുത്ത കോട്ടങ്ങളാണ് ഈ ബോധത്തിന്റെ പരപ്പിനെ തടഞ്ഞു വച്ചിരിക്കുന്ന വൻ മതിലുകൾ എന്ത് ചെയ്യാൻ അവനെന്റെ ശത്രുവും ഇവനെന്റെ മിത്രം മിത്രം എന്ന് പറയുന്നതും കോട്ടയം സംഘം അറ്റാച്ച്മെന്റ് രാഗം ഇതൊക്കെ ഒന്ന് ഗുരുവിനെ വലിച്ചെറിയ സർവബോധമയ ബോധമല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല സർവം ബ്രഹ്മമയ ഈശാവാസ്യം ഇതം സർവം ഇതം സർവം ഈശാവാസ്യം തേന തെത്തേന അതിരുകളെ ഒളിച്ചു മാറ്റൂ കുണ്ടീഥ ആ പരമസത്യത്തെ ആനന്ദ ಜೀವ ಯಾವ ಸತ್ಯತ ಅನುಭವಿಕು ಎಲ್ಲ ತ್ಯಜಿಸಿಟ್ಟ ಇದೆಲ್ಲ ಕೃಷ್ಣനും പറയുന്നത് സർവ ധർമാനും പരിത്യജ ഈ ധർമ്മങ്ങളൊക്കെയാണ് അതിരുകൾ എല്ലാം ഉപേക്ഷിക്കുവാൻ മാം ഏകം എവിടെയും മാം ഏകം ശരണം പ്രജ എന്നെ മാത്രം കാണൂ ശരണം പ്രജ എന്ന് വെച്ചാൽ എവിടെയും എന്നെ കാണൂ ഏത് നരകത്തിലും ഏത് സ്വന്തത്തിലും ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം അത് കാണാൻ നീ ഒരുക്കമാകും ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം സത്യം മനസ്സിലാക്കാൻ അത്യന്തം എളുപ്പം അനുഭവിച്ചറിയാൻ അതിനേക്കാൾ എളുപ്പം പക്ഷേ ഒരു ഒരു ദൃഢപ്രവർത്തം വേണം മാത്രം അറിവുപോലുള്ള കൃതികൾ അത്ഭുതകരമായി ആ സത്യത്തിന്റെ മുമ്പിൽ നമ്മെ കൈപിടിച്ച് കൊണ്ടെത്തിക്കുന്നു പറ്റുമെങ്കിൽ ആവർത്തിച്ച് മനസ്സിലാക്കി സത്യത്തെ സമീപിക്കുവാൻ ഗാഠമായ ഒരു ശ്രമം കൂട്ടിച്ചേർക്കുക ശ്രമമൊക്കെ ഇപ്പോൾ ഉള്ളത് പക്ഷെ ഒന്നും ഗാഠമല്ല സത്യം എന്താണെന്ന് പോലും വ്യക്തമായി പിടികിട്ടുന്നില്ല അത് വ്യക്തമായി പിടികിട്ടുന്നു നമ്മൾ ഇവിടെ എന്തായിരിക്കും അവ്യക്തത ബോധം അത് വിളിക്കുന്നു ഞാൻ ഞാൻ ആ ബോധം തന്നെ ഇതിന് വ്യക്തമായ ഞാൻ എന്ത് ചെയ്യണം ഭേദചിന്തകളും രാഗദ്വേഷങ്ങളും ഒന്നും മാറ്റും ഇല്ല എല്ലാം ബോധം മാത്രമെന്ന് എന്ത് കണ്ടാലും ബോധം മാത്രമെന്ന് മനസ്സിനെ പഠിപ്പിക്കും എല്ലാം ശരിപ്പെട്ടു വരും ഈ സൗഭാഗ്യം നമുക്കൊക്കെ ഉണ്ടാവാൻ ഗുരുദേവനും ജഗദീശ്വരനും ഒക്കെ നമ്മൾ കാരുണ്യം ചൊരിഞ്ഞ് അനുഗ്രഹിക്കുമാറാകട്ടെ നമസ്കാരം